പ്രേക്ഷകർക്ക് എൻ്റെ നമസ്കാരം നമ്മൾ പ്രപഞ്ചപുരുഷ ചൈതന്യത്തെക്കുറിച്ച് ഇന്നലെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടായി വേദങ്ങൾ മുഴുവനും വിവരിക്കുന്ന ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് ബ്രഹ്മസങ്കല്പമല്ല പരമാത്മ ചൈതന്യ സങ്കല്പവുമല്ല ഒരു പരിധിവരെ ജീവാത്മ ചൈതന്യവുമല്ല ഈ മൂന്നും വേദാന്തത്തിൻ്റെ ഭാഗമായ വേദ സന്ദേശങ്ങൾ നൽകുന്ന അവസാനത്തെ അറിവിൻ്റെ ഭാഗമായ ഉപനിഷത്തിലെ വിഷയങ്ങളാണ് വേദങ്ങൾ കുറച്ചുകൂടി ഉപനിഷത്തിനേക്കാൾ വിസ്തൃതമായ വിവരണത്തോടുകൂടി പ്രപഞ്ചപുരുഷ ചൈതന്യത്തെക്കുറിച്ചുള്ള വിവരണമാണ് നൽകുന്നത് അതുകൊണ്ട് പ്രപഞ്ചത്തിലുള്ള സർവ്വതും ഈശ്വരാംശമായിട്ട് വേദങ്ങൾ കാണുന്നു അതുകൊണ്ടാണ് പലപ്പോഴും പറയാറുള്ളത് നമ സഭാഭ്യ സഭാപതിഭ്യ സഭയ്ക്ക് നമസ്കാരം സഭയിലിരിക്കുന്നവർക്ക് നമസ്കാരം അതുപോലെ തന്നെ നമ പുഞ്ചിഷ്ടേഭ്യോ നിഷാദേഭ്യ മുക്കുവന് നമസ്കാരം വേടന് നമസ്കാരം മിത്രോ ജനാന്യാദയതി ഭ്രുവാണോ മിത്രോ ദാധാര പ്രതിവി ഉദധ്യാം മിത്രകൃഷ്ടിര നിമിഷാപി ചേഷ്ടേ മിത്രായ ഹവ്യം ആ ഹവിസ് ഞാൻ സൂര്യനെ സമർപ്പിക്കുന്നു കാരണം സൂര്യനാണ് ഈ ഭൂമിക്ക് ആധാരമായി വർത്തിക്കുന്നത് ആ കൃഷ്ണേന രജസാ വർത്തമാനോ നിമേശയന്ന അമൃതം മർത്യഞ്ച ഹിരണ്യേന സവിതാരഥേന ദീപോ യാതി ഭുവനാനി പശ്യൻ ആദിത്യായ നമ ആദിത്യനായിട്ട് വേദമന്ത്രമുണ്ട് ഇങ്ങനെ പ്രപഞ്ച പുരുഷ ചൈതന്യമായ കോസ്മിക് ഫോമില് ഏതെല്ലാം കാര്യങ്ങൾ ദ്രവ്യങ്ങൾ വസ്തുതകൾ ഗാലക്സികൾ ഗോളങ്ങൾ പെടുമോ അതുപോലെ അഗ്നി വായു ജലം വൃക്ഷങ്ങൾ മലകൾ ശിലകൾ ഇതെല്ലാം പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് അവയെല്ലാം പ്രപഞ്ച ചൈതന്യത്തിൻ്റെ രൂപത്തിലാണ് ഭാരതീയർ ആരാധിക്കാറുള്ളത് ഈ വൈദിക ആരാധന എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകതരം ആരാധനയാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഈശ്വര ചൈതന്യമായിട്ട് പറഞ്ഞല്ലോ ആ ഈശ്വര ചൈതന്യത്തിന് വേദങ്ങളിൽ വൈദിക ദേവതാ സങ്കല്പം എന്നാ പറയാ എവിടെയാണ് വൈദിക ദേവതാ സങ്കല്പം വിവരിച്ചിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും വേദാംഗം ആറെണ്ണമാണ് ആറ് വേദാംഗങ്ങൾ ശിക്ഷാ നിരുക്തം വ്യാകരണം ചന്തശാസ്ത്രം കൽപ്പശാസ്ത്രം ജ്യോതിഷം അതിൽ ശിക്ഷാ നിരുക്തം രണ്ടാമത്തേത് നിരുക്തം രണ്ട് ദിവസം മുമ്പുള്ള ക്ലാസ്സിൽ ഞാൻ പറയാ പറയുകയുണ്ടായി പറയാത്തതായിട്ടൊന്നുമില്ലാത്തത് ഏത് ഗ്രന്ഥമാണോ അതാണ് നിരുക്തം ഉക്തം ഉക്തം പറഞ്ഞത് നിരുക്തം പറയാത്തതായിട്ടൊന്നുമില്ലാത്തത് ആ ഗ്രന്ഥത്തിൽ മൂന്ന് ഭാഗമാണുള്ളത് നൈഗമകാന്ഡം അതുപോലെ തന്നെ ദേവതാകാന്ഡം നൈഗണ്ഡൂകകാന്ഡം അതിൽ ദേവതാകാന്ഡം എന്ന മൂന്നാമത്തെ ഭാഗമുണ്ട് ആ മൂന്നാമത്തെ ഭാഗമായ അതായത് നിരുക്തം എന്ന വേദാംഗത്തിലെ മൂന്നാമത്തെ ഭാഗമായ ദേവതാകാന്ഡത്തിൽ ദേവതാധ്യായത്തിൽ സൂര്യനെക്കുറിച്ച് ചന്ദ്രനെക്കുറിച്ച് ഉഷസ്സിനെക്കുറിച്ച് വായുവിനെക്കുറിച്ച് ഇന്ദ്രനെക്കുറിച്ച് വൈശ്വാനരന്മാരെക്കുറിച്ച് അങ്ങനെ പല പല ദേവതാ ദേവതാസങ്കല്പത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് ഇതെല്ലാം വൈദിക ദേവതമാർ എന്നാ പറയാം അത് ആധുനികമായ ഹൈന്ദവ ജനതയ്ക്ക് ഭാരതീയർക്ക് വളരെ വ്യക്തമായിട്ട് അറിവില്ല ആ വൈദിക ദേവതാസങ്കല്പത്തിൽ രുദ്രൻ വരുന്നുണ്ട് അതുപോലെ വിഷ്ണുവും വരുന്നുണ്ട് മറ്റൊരു രൂപത്തിൽ ഇന്ന് കാണുന്ന രൂപത്തിലല്ല പ്രാചീന ഭാരതത്തിൽ ആരാധന ചെയ്തിരുന്ന രൂപത്തിൽ ഈ കോസ്മിക് ഫോം എന്ന് പറയുന്നത് തന്നെ എനർജിയുടെ മാനിഫെസ്റ്റേഷൻ ആയിട്ടാണ് എടുക്കുക എനർജിയുടെ മാനിഫെസ്റ്റേഷൻ ആയിട്ടാണ് എടുക്കുക അപ്പോൾ കോസ്മിക് ഫോമിലുള്ള സർവ്വതിനെയും ആരാധിക്കുമ്പോൾ എനർജി രൂപത്തിലാണ് ആരാധിക്കാറുള്ളത് അപ്പം അതെങ്ങനെ ആരാധിക്കാം വേദമന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ജനറലി എല്ലാ കർമ്മങ്ങളും യാഗത്തിൻ്റെ ഭാഗമാണ് യജ്ഞത്തിൻ്റെ ഭാഗമാണ് ആ കർമ്മങ്ങളെല്ലാം അഗ്നിയിലാണ് നടത്താറുള്ളത് അപ്പോൾ വൈദിക ആരാധന നടത്തുന്നത് പൊതുവെ അഗ്നിയിലാണ് ഇന്ദ്രായ സ്വാഹ ഇന്ദ്രായ ഇതം നമമ മിത്ര ആയ സ്വാഹ മൃത്യ മിത്രായ ഇതം നമമ അഗ്നയേ ഏ സ്വാഹ അഗ്നയേ ഇതം നമമ വൈശ്വാനര ആയ സ്വാഹ വൈശ്വാനരായ ഇതം നമമ എല്ലാം സ്വാഹ മന്ത്രം ഉപയോഗിച്ച് സ്വാഹ എന്ന പദം അവസാനിക്കുന്ന ആ വേദമന്ത്രങ്ങൾ ഉപയോഗിച്ച് അഗ്നിയിൽ ഹോമിക്കുന്ന ആരാധനാക്രമത്തെയാണ് വൈദിക ആരാധനകൾ എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ സോമയാഗം വൈദിക ക്രമമാണ് അഗ്നിഷ്ടോമയാഗം വൈദിക ക്രമ ക്രമമാണ് പ്രവർഗ്യം ഞാൻ രണ്ട് ദിവസം മുമ്പ് പറയേണ്ടായി നമ്മുടെ നെയ്യ് നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് പശുവിൻ്റെ പാലൊഴിക്കുക പ്രവർഗ്യം അങ്ങനെ കത്തി വരുന്നുണ്ടാവും അഗ്നിയുടെ ഭാഗമാണ് അതുപോലെ തന്നെ പുത്രകാമേഷ്ടിയാഗം അശ്വമേധയാഗം വാജപേയ യാഗം വിശ്വജിത്ത് യാഗം ഇതെല്ലാം വലിയ വലിയ അഗ്നി ബേസ്ഡ് കർമ്മങ്ങളാണ് ഒക്കെ വേദമന്ത്രങ്ങളാണ് അതിൻ്റെ ചെറിയ ഫോം ഉണ്ട് യാഗങ്ങളുടെ മിനിയേച്ചർ ഫോം മൈക്രോ ഫോം ഉണ്ട് അതാണ് ഗണപതി ഹോമം അതാണ് ചണ്ഡികാ ഹോമം അതാണ് മൃത്യുഞ്ജയ ഹോമം അതാണ് ധന്വന്തരി ഹോമം സുദർശന ഹോമം എല്ലാം അഗ്നിയിലേക്കാണ് അപ്പോൾ വൈദിക ദേവതമാർക്ക് നൽകുന്നതായ ആരാധനാ പൂർണമായ അർപ്പണം മുഴുവനും വേദമന്ത്രം ഉപയോഗിച്ചാണ് നടത്താറുള്ളത് ഗണാനാം ത്വാ ഗണപതികം ഹവാമഹേ കവിം കവീനാം മുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മാണ ആന ശൃണ്വന്നൂതിഭിസീതസാദനം ഗംഗണപതയേ നമ ഇതാണ് ഗണപതിക്ക് നടത്തുന്ന മന്ത്രം ഭംഗിയായിട്ടുള്ള മന്ത്രമാണത് വേദശ്രുതിയോടുകൂടിയാണ് വേദമന്ത്രങ്ങൾ നടത്തുക വേദമന്ത്ര കർമ്മങ്ങൾ നടത്തുക അപ്പം യാഗങ്ങൾ മുഴുവനും വൈദിക കർമ്മങ്ങളാണ് എത്ര വൈദിക ദേവതമാരുണ്ട് എൻ്റെ പഠനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് പത്ത് നൂറ്റി ഇരുപത്തഞ്ചോ നൂറ്റി മുപ്പതോ വൈദിക ദേവതമാരാണുള്ളത് അത് പ്രത്യേക പേരോടുകൂടിയാണ് അവരെല്ലാം അറിയപ്പെടുന്നത് ഈ വൈദിക ദേവതമാർക്കെല്ലാം ഒരേ ആരാധനാക്രമം അഗ്നിയിലൂടെ നാം നടത്തുന്നു എന്താ അഗ്നിയിലൂടെ നടത്താൻ കാരണം എനർജിയിലേക്ക് നാം എന്തു സമർപ്പിക്കുമ്പോഴും എനർജി ആയിട്ടാണ് സമർപ്പിക്കാറുള്ളത് അതുകൊണ്ടാണ് അഗ്നിയിൽ സമർപ്പിക്കുക അഗ്നിയിൽ സമർപ്പിക്കുമ്പോൾ അതിന് ഭാവമുണ്ട് ത്യാഗം റിനൗൺസിയേഷൻ്റെ ഭാവമുണ്ട് സമർപ്പിക്കുന്നതിനുള്ള എനർജൈസേഷൻ എന്ന സയൻസ് അതിനകത്തുണ്ട് ഏത് വേദകർമ്മങ്ങൾ ചെയ്യുമ്പോഴും വേദമന്ത്രം ചൊല്ലുമ്പോൾ നമ്മളൊരു ഒരു പ്രധാന വരികൾ പറയാറുണ്ട് വരി പറയാറുണ്ട് എന്താണ് ഓം ശാന്തി ശാന്തി ശാന്തി മൂന്ന് ശാന്തി പറയാറുണ്ട് വേദമന്ത്രങ്ങൾ കഴിഞ്ഞാണ് മൂന്ന് ശാന്തി പറയുക പുരാണ മന്ത്രങ്ങളോ മറ്റ് കർമ്മമന്ത്രങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ശാന്തി പറയാറില്ല മൂന്ന് ശാന്തി വേദമന്ത്രത്തിൻ്റെ ഭാഗമാണ് ആദ്യത്തെ ശാന്തി ആധ്യാത്മിക ശാന്തി നമ്മുടെ ശരീരത്തിനകത്ത് പീസ് ഉണ്ടാകണം ശാന്തമായി ശരീരം പ്രവർത്തിക്കണം രണ്ടാമത്തെ ശാന്തി ആദി ഭൗതിക ശാന്തി നമുക്ക് ചുറ്റുമുള്ള സറൗണ്ടിങ്സ് ശാന്തമായിരുന്നാലേ നമുക്ക് ശാന്തമാവാൻ സാധിക്കുള്ളൂ ആദി ദേവതാശാന്തി ഈ ദേവത എന്ന് പറയുന്നത് വൈദിക ദേവതയാണ് ആദിദേവതാശാന്തി മേഘം വായു ജലം സമുദ്രം അതുപോലെ തന്നെ പർവ്വതങ്ങൾ വനങ്ങൾ അങ്ങനെ സൂര്യചന്ദ്രന്മാർ ഗ്രഹങ്ങൾ ഇവയുടെ എല്ലാം ഭ്രമണപഥങ്ങൾ അപ്പോജി പെരീജി ഇവ സർവതും തന്നെ ശാന്തമായിരുന്നാലേ എനിക്ക് ശാന്തമായിരിക്കാൻ സാധിക്കുള്ളൂ സുനാമി വന്നതിൻ്റെ മുമ്പിലത്തെ ദിവസവും ആ ദിവസമൊക്കെ മൃഗങ്ങളും പല ജന്തുക്കളും പല മനുഷ്യരിലും അസാധാരണമായ അബ്നോർമാലിറ്റി ഉണ്ടായിരുന്നു അത്രയും അതായത് ഭൂമിയിൽ വരുന്ന മാറ്റം മനുഷ്യനെ സ്വാധീനിക്കുന്നു കറുത്ത വാവും വെളുത്ത വാവിലും വരുന്ന വ്യത്യാസങ്ങൾ മൃഗങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് സൂര്യനിലുണ്ടാകുന്ന ചില ബ്ലിസ്റ്റേഴ്സ് എക്സ്പ്ലോഷൻസ് അതും മനുഷ്യനെയും മൃഗങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട് ഗ്രഹണം പോലെയുള്ള പ്രതിഭാസങ്ങൾ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണ് ആദിദേവതാ ശാന്തി എന്ന് പറയുമ്പോൾ സെലസ്റ്റിയൽ ബോഡീസിലുണ്ടാകുന്ന ശാന്തമായ ഭാവം അല്ലെങ്കിൽ വിറുലൻ്റായിട്ടുള്ള വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ള ഭാവങ്ങൾ ഇതെല്ലാം ജീവിതത്തെ ജീവജാലങ്ങളെ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജന്തുജാലങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ വേദമന്ത്രം ഉപയോഗിച്ചുള്ള ആരാധനാക്രമത്തിന് ഭാരതീയ ഈശ്വര സങ്കല്പത്തിൽ വൈദിക ഈശ്വരൻ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് ഈ പ്രകൃതിയിലെ പ്രപഞ്ചത്തിൽ കാണുന്ന പ്രതിഭാസങ്ങൾ മാത്രമാണ് ആ പ്രതിഭാസങ്ങളിൽ ഇന്ദ്രൻ വരും ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ സ്വാധീനിക്കുന്ന പ്രകൃതി ശക്തിയെ ഇന്ദ്രൻ എന്ന് പറയാം അതിനകത്ത് നമ്മളുടേതായ വികാര വിചാരങ്ങളെല്ലാം പ്രതിഫലിക്കുന്ന സൃഷ്ടി സ്ഥിതി സംഹാരം അത് പ്രകൃതിയിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വര സങ്കല്പം വേദത്തിൽ വേദത്തിൻ്റെ രീതിയിൽ വരുന്നുണ്ട് അവിടെയും നമുക്ക് കാണാൻ സാധിക്കും വൈദിക സങ്കല്പം പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിൻ്റെ സിംബോളിക് ഫോമായിട്ടുള്ള പെഴ്സോണിഫൈഡ് ഫോമായിട്ടുള്ള പ്രപഞ്ചപുരുഷ ചൈതന്യത്തിൻ്റെ ഭാഗങ്ങളെ പ്രതിഭാസങ്ങളെ എല്ലാം വേദത്തിൽ വിവരിക്കുന്നത് കൊണ്ട് ആ വൈദിക ചിന്താധാരയിലെ വൈദിക സങ്കല്പത്തിൽ വൈദിക ആരാധനയായ അഗ്നിയിലേക്ക് ഹോമിച്ചുകൊണ്ടാണ് നമ്മൾ ഏത് വൈദിക കർമ്മവും നടത്താറുള്ളത് അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഭാരതീയ ഈശ്വര സങ്കല്പത്തിൽ വൈദിക ഈശ്വര സങ്കല്പം ഒന്ന് പ്രത്യേകമാണ് ആ വൈദിക ഈശ്വര സങ്കല്പത്തിൽ നിന്ന് മൂന്ന് സങ്കല്പങ്ങളെയാണ് പൗരാണികത്തിലേക്ക് എടുത്തിരിക്കുന്നത് ഏത് വിഷ്ണു സങ്കല്പമെടുത്തു ബ്രഹ്മാവിൻ്റെ സങ്കല്പമെടുത്തു ശിവൻ്റെ സങ്കല്പമെടുത്തു അത് നമ്മൾ പുരാണത്തിലേക്കും എടുത്തു വേദത്തിൽ നിന്ന് പുരാണത്തിലേക്ക് ഇവരെ എടുത്തു എന്തുകൊണ്ടാണ് പൗരാണിക സങ്കല്പം ഉണ്ടായത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈശ്വരനെ ആരാധിക്കണം എന്ന് വിചാരിക്കാം നമ്മളെല്ലാം സാധാരണക്കാരാണ് ഇപ്പം പ്രപഞ്ച പുരുഷ രൂപത്തിൽ ചിന്തിക്കാൻ പറ്റുമോ പറ്റില്ല ബ്രഹ്മത്തെ താൻ ഉപാസിക്കണം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എങ്ങനെ ഇരിക്കുന്നു പോലും അറിഞ്ഞുകൂടാ എങ്ങനെ ഇരിക്കുമെന്നറിയാത്തതിനെ എങ്ങനെയാ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക അകക്കണ്ണുകൊണ്ട് എന്തിനെ നമ്മൾ ഇമാജിൻ ചെയ്യണമെങ്കിലും ധ്യാനിക്കണമെങ്കിലും പുറക്കണ്ണുകൊണ്ട് കാണാനുള്ള ഒരവസരമെങ്കിലും ഉണ്ടായിരിക്കണം എങ്കിലേ സാധിക്കുള്ളൂ അപ്പോൾ പുറത്തെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിരിക്കുന്നത് മനുഷ്യന്മാരെയാണ് ആ മനുഷ്യരൂപത്തിലുള്ള ഈശ്വരനെ നമ്മൾ സൃഷ്ടിക്കുകയാണെങ്കിൽ എങ്ങനെ സൃഷ്ടിക്കുക ഇമാജിനറി ആയിട്ട് സൃഷ്ടിക്കുക മനസ്സിൽ തന്നെ സൃഷ്ടിക്കുക ശരിക്കും സൃഷ്ടിക്കുകയല്ല അപ്പോൾ വിഷ്ണുവിന് ആ രൂപം വന്നത് മനുഷ്യന് ഇമാജിൻ ചെയ്യാൻ ധാരണ ധ്യാനം അതിലൂടെ കടന്നു പോകാൻ ഏറ്റവും എളുപ്പമായ രൂപം മനുഷ്യൻ്റെ രൂപമാണ് ആ മനുഷ്യൻ്റെ രൂപം സർവ്വതും തികഞ്ഞ മനുഷ്യൻ്റെ രൂപം കൊടുത്ത് മഹാവിഷ്ണുവിനെ പുരാണത്തിലേക്ക് എടുത്തു ബ്രഹ്മാവിനെയും പുരാണത്തിലേക്ക് എടുത്തു ശിവനെയും പുരാണത്തിലേക്ക് എടുത്തു എടുക്കാൻ കാരണം ഇതാണ് വൈദിക ആരാധന അത്ര എളുപ്പമല്ല എല്ലാവർക്കും ചെയ്യാവുന്നതല്ല വേദം എല്ലാവർക്കും പഠിക്കാൻ സാധിക്കില്ലെന്ന് ഞാൻ രണ്ട് മൂന്ന് ക്ലാസ് മുമ്പ് പറഞ്ഞു കാരണം പത്ത് ശ്രുതികളാണ് ഉള്ളത് ഉദാത്തം അനുദാത്തം സ്വരിതം രേപം ഹ്രസ്വം പ്രചേയം അനുനാശിക കമ്പം ദീർഘകമ്പം പ്ലുതം പത്ത് ശ്രുതിയോടുകൂടിയാണ് വേദമന്ത്രം ചൊല്ലുക അത് സാധാരണക്കാർക്ക് അത്ര എളുപ്പത്തിൽ പ്രാപ്യമല്ല അതൊന്നാമത്തെ പോയിന്റ് ഈ വേദമന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന കർമ്മങ്ങളോ അഗ്നിയെ ആവാഹിച്ച് അഗ്നിയാദാനം ചെയ്ത് അരണയിൽ അഗ്നി കടഞ്ഞെടുത്ത് അതിനെ ശുദ്ധീകരിച്ച് കുറേ അധികം വേദമന്ത്രങ്ങൾ ചൊല്ലിയാണ് യാഗങ്ങൾ നടത്തുക അതും സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധ്യമല്ല ചെയ്താൽ തന്നെ സാധാരണക്കാർക്ക് എപ്പോഴും അവിടെ വന്ന് തൊഴാൻ സാധ്യമല്ല എന്താ കാരണം യാഗങ്ങളെല്ലാം രാവിലെ പ്രത്യേക മാസങ്ങളിൽ പ്രത്യേക ദിവസങ്ങളിൽ പ്രത്യേക കർമ്മപ്രകാരം പ്രത്യേക രീതിയിൽ തന്നെ ചെയ്യണം എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല എല്ലാ സ്ഥലത്തും ചെയ്യാൻ സാധ്യമല്ല അപ്പം എന്താ ചെയ്യാം വൈദിക ആരാധനയ്ക്ക് പരിമിതിയുള്ളത് കൊണ്ട് സാധാരണ ജനതയ്ക്ക് പ്രാപ്യമാകുന്ന പൗരാണിക ആരാധനാക്രമം വന്നു ചിലപ്പോൾ ചിലരെന്നോട് ചോദിക്കാറുണ്ട് മുപ്പത്തി മുക്കോടി ദേവന്മാർ ഉണ്ട് ഹിന്ദുക്കൾക്ക് എന്ന് പറയുന്നത് ശരിയാണോ സാറേ ഒരു ദൈവമേ മറ്റുള്ളവർക്കുള്ളൂ നമുക്കെങ്ങനെയായി മുപ്പത്തി മുക്കോടി ദേവന്മാരുണ്ടായത് ഞാൻ അവരോട് പറയാറുണ്ട് മുപ്പത്തി മുക്കോടി ദേവതാ സങ്കല്പത്തിന് പല അർത്ഥങ്ങളുണ്ടെങ്കിലും നല്ല ഒരു സന്ദേശമുണ്ട് എന്താ നല്ല സന്ദേശം ഓരോ മനുഷ്യനിലും മുപ്പത്തിമൂന്ന് ശതമാനം ഈശ്വരീയ അംശമുണ്ട് ഡിവൈൻ ക്വാളിറ്റി മുപ്പത്തിമൂന്ന് ശതമാനം ആസുരീകാംശമുണ്ട് ഡിമോണിക് ക്വാളിറ്റി ഡെവിളിഷ് ക്വാളിറ്റി മുപ്പത്തിമൂന്ന് ശതമാനം മാനുഷികാംശമുണ്ട് ordinary human limitations one third divine one third devilish ആശുരികം വൺ തേർഡ് മാനുഷികം ഒരുമിച്ച് ചേർത്താൽ എത്രയായി നൂറായി ഇതിനെങ്ങനെയാണ് ഒന്ന് വിവരിക്കുക നിങ്ങൾക്കറിയാം സുനാമി വന്നപ്പോൾ അതിഗംഭീരമായിട്ട് തിരകൾ അടിച്ച് നശിപ്പിച്ചപ്പോൾ കുറേ വ്യക്തികൾ എന്താ ചെയ്തത് പല വീടുകളിലും കയറി ഇറങ്ങി അതിനകത്തുള്ള സാധനങ്ങളെല്ലാം കട്ടു അത് അവരിലുള്ള ആസുരീകാംശം കൂടിയതുകൊണ്ട് ആസുരിക കർമ്മം ചെയ്തു മറ്റു ചിലരെന്ത് ചെയ്തു കുറേ ഓട്ടോറിക്ഷക്കാരും ടാക്സിക്കാരും ലോറിക്കാരും ഒക്കെ വിചാരിച്ചു നമ്മുടെ സഹജീവികൾ മനുഷ്യർ ഒത്തിരി ദുഃഖം അനുഭവിക്കുന്നു അവരിൽ നിന്ന് ഒരൊറ്റ പൈസ പോലും വാങ്ങിക്കാതെ ലഭിക്കാവുന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവരോട് വരാൻ പറഞ്ഞു ഒരു പൈസയും വാങ്ങിക്കാതെ ഓട്ടോയിലും ലോറിയിലും ബസ്സുകളിലുമായിട്ട് അവരവരുടെ ബന്ധുക്കളിലെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് എത്തിച്ചു ഇത് മനുഷ്യനിലുള്ള ഈശ്വരീയാംശം കുറേ മനുഷ്യർ വീട്ടിനകത്തുള്ളത് കക്കാൻ പോയി കുറേ മനുഷ്യർ ഇവരെ സഹായിക്കാൻ ഒന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കാൻ പോയി ചില മനുഷ്യരെന്ത് ചെയ്തു ഈ സുനാമി വന്ന് വീട് നശിച്ചവർക്ക് അപ്പുറത്ത് ദൂരെ പോയിട്ട് ഉഴുന്നുവടയും ഇഡ്ഡലിയുമെല്ലാം ഒന്നര രൂപ രണ്ട് രൂപ കൊടുത്ത് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് മൂന്ന് രൂപയ്ക്കും നാല് രൂപയ്ക്കും വിറ്റു അവർ ദ്രോഹമൊന്നും ചെയ്തില്ല പക്ഷേ മാനുഷികമായ ഒരു സ്വഭാവം കാണിച്ചു അപ്പുറത്ത് നിന്ന് കൊണ്ടുവന്ന് ഈ അവസരത്തിൽ കുറച്ച് ലാഭമുണ്ടാക്കി പൈസ ഉണ്ടാക്കണമെന്ന മാനുഷിക ക്വാളിറ്റിയാണ് അവിടെ കാണിച്ചത് തെറ്റല്ല മനുഷ്യൻ്റെ സാധാരണ തോന്നുന്ന വികാര വിചാരങ്ങൾ അപ്പം ചിലർ അതിനെ ചൂഷണം ചെയ്തു ചിലർ സഹായിച്ചു ചിലരത് മുതലെടുത്തു അപ്പം ആസുരീക ക്വാളിറ്റി ഈശ്വരീയ ക്വാളിറ്റി മാനുഷിക ക്വാളിറ്റി മനുഷ്യരിൽ തന്നെ നിറഞ്ഞിരിക്കുന്നുണ്ട് അപ്പം മുപ്പത്തി മുക്കോടി കോടി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ക്രോർ എന്ന അർത്ഥത്തെക്കാളുപരി ഒരു കോടിയുണ്ട് ധനുഷ് കോടി എന്ന് കേട്ടിട്ടുണ്ടോ ധനുഷ്കോടി എന്ന് പറഞ്ഞാൽ കോർണർ എന്നർത്ഥം കോടി എന്ന് പറഞ്ഞാൽ കോർണർ പഴയ വീടുകളിൽ വിറകെല്ലാം ഇടുന്നൊരു സ്ഥലമുണ്ട് അതിനൊരു പേരുണ്ട് വിറക് കോടി എന്ന് പറയും അതിന് കോർണർ എന്നർത്ഥം കോടി എന്ന് പറഞ്ഞാൽ കോർണർ പാർട്ട് ഷെയർ പോയിൻ്റ് എന്നീ അർത്ഥങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മുപ്പത്തി മുക്കോടി എന്നുള്ള പദങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മുപ്പത്തിമൂന്ന് ഭാഗം നമ്മളിൽ ഈശ്വരീയാംശമുണ്ട് മുപ്പത്തിമൂന്ന് ഭാഗം നമ്മളിൽ തന്നെ ആസുരികാംശമുണ്ട് മുപ്പത്തിമൂന്ന് ഭാഗം നമ്മളിൽ സാധാരണ മനുഷ്യരുടെ ദൗർബല്യങ്ങളുണ്ട് ചില വ്യക്തികളിൽ ഈശ്വരീയ അംശം വളരെ കൂടുതലുണ്ടാവും മുപ്പത്തിമൂന്ന് ശതമാനമല്ല അൻപത് അൻപത്തഞ്ച് ശതമാനം ഈശ്വരീയ അംശം ഉണ്ടാവും അവരെയാണ് അവതാരങ്ങളെന്ന് പറയുക ചിലർ ആസുരികാംശം വളരെ കൂടുതലുണ്ടാവും അങ്ങനെയാണ് രാവണന്മാരും കംസന്മാരും നമ്മളുടെ ചില ഭരണാധികാരികളൊക്കെ വേണമെങ്കിൽ ആ കൂട്ടത്തിൽ പെടുത്താം ആസുരീകാംശം കൂടിയവർ ചിലർ ശുദ്ധ മാനുഷികാംശമാണ് അൻപത്തഞ്ച് ശതമാനം എന്ത് ചെയ്താലും അവർക്ക് അവരുടേതായിട്ടുള്ള ഷെയർ കിട്ടണം അത് മാനുഷികമായ അവസ്ഥ അപ്പം മുക്കോടി ദേവന്മാർ എന്ന സന്ദേശം ഇതാണ് ഈശ്വരീയാംശം അപ്പോൾ ഏത് തരത്തിൽ നോക്കുകയാണെങ്കിലും ഭാരതീയ ഈശ്വര സങ്കല്പത്തിൽ ഓരോ ഈശ്വരൻ്റെയും പേര് ഒരു പേപ്പർ എടുത്ത് എഴുതി കഴിഞ്ഞാൽ അതിൽ മുപ്പത്തി മുക്കോടിയൊന്നും ഉണ്ടാവില്ല കൂടി വന്നാൽ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് ഉണ്ടാവും അതിൻ്റെ അർത്ഥം ഈ ഈശ്വരീയ പ്രതിഭാസങ്ങളെ ഭാരതീയർ ആരാധിച്ചിരുന്നു ഭയപ്പെട്ട് ആരാധിച്ചതല്ല ഭാരതീയർ ഭാരതീയർക്ക് ദൈവഭയം എന്നൊരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല മറിച്ച് ഭാരതീയർക്ക് ദൈവഭക്തിയാണ് ഉണ്ടായിരുന്നത് ഗോഡ് ഫിയറിങ് എന്നൊരു വാക്ക് ഭാരതത്തിലില്ല നമ്മൾ എന്നും ഈശ്വരനുമായിട്ട് ചേർന്നിട്ടാ പോയിരുന്നത് സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ പരമഹംസരോട് ചോദിച്ചു അത്രേ അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ അപ്പോൾ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് നിന്നെ കാണുന്ന മാതിരി ഞാൻ കണ്ടിട്ടുണ്ട് എന്നാ പറഞ്ഞത് എന്നോട് ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് സാറ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ അപ്പം ഞാൻ തമാശന് പറയാറുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് നടക്കാറുള്ളതെന്ന് എന്താ അങ്ങനെ പറയാൻ കാരണം എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് ഭയപ്പെട്ട് മാറി നിൽക്കുമ്പോൾ ഒരു അസാധാരണമായ ശക്തി തോന്നാറുണ്ട് അതുപോലെ ചിലപ്പോഴൊക്കെ പ്രഭാഷണം നടത്തുമ്പോൾ എട്ട് മണിക്കൂർ ഒൻപത് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രഭാഷണത്തിന് പോകാറുണ്ട് അപ്പോൾ എനിക്ക് തന്നെ എന്നോടൊരു പ്രത്യേക അത്ഭുതം തോന്നാറുണ്ട് അതായത് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ഈശ്വര എൻ്റെ തലയിൽ ഇങ്ങനെ ഓർഡറായിട്ട് തെറ്റാതെ വരുന്നത് അത് അങ്ങ് എൻ്റെ കൂട്ടത്തിലുള്ളത് കൊണ്ടാണ് ആ ഈശ്വരീയ ശക്തി എൻ്റെ കൂട്ടത്തിലുള്ളത് കൊണ്ടാണ് ഇപ്രകാരം എനിക്ക് പറയാൻ സാധിക്കുന്നത് എന്ന് തോന്നാറുണ്ട് ആരോടും പറഞ്ഞിട്ടില്ല അപ്പം ഞങ്ങൾ ഒരുമിച്ചാൽ നടക്കാം തീർത്ഥവാദ മണ്ഡപത്തിലൊരു പ്രഭാഷണം കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് പേര് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവരാണ് സാർ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചത് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഞങ്ങൾ ഒരുമിച്ചാണ് നടക്കാറുള്ളതെന്ന് അതായത് ആ ഈശ്വര ചൈതന്യത്തെ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നതിനെ ഭാരതീയർ ആരാധനയ്ക്കായി ഉപയോഗിച്ചത് ഭയപ്പാട് കൊണ്ടല്ല മറിച്ച് മിത്രോ ജനാൻ യാതയതി ബ്രുവാണോ മിത്രോ ധാതാരപ്രതിവി ഉദദ്യാം മിത്രകൃഷ്ടീര നിമിഷാഭിചേഷ്ടേ മിത്രായ ഹവ്യം ഘൃതമജ്യുഹത ജഗതീശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഹവിസ്സും ബാക്കിയെല്ലാം അഗ്നിയിൽ അർപ്പിക്കുക ഇന്ദ്രായ സ്വാഹ ഇന്ദ്രായുധം ഇന്ദ്രായനെ ഞാൻ നൽകുന്നു ഇതെൻ്റേതല്ല ഇത് തന്നെയാണെന്ന് ഓർത്തുകൊണ്ടാണ് ഇന്ദ്രന് നൽകുന്നത് അഗ്നിക്ക് നൽകുന്നത് വായുവിന് നൽകുന്നത് രുദ്രന് നൽകുന്നത് എല്ലാ ദേവതമാർക്കും ഞാൻ നൽകുന്നത് അതുകൊണ്ടാണ് എൻ്റെ അല്ല നിങ്ങളെനിക്ക് എന്താ തരേണ്ടത് ആയുരാരോഗ്യ സൗഖ്യം തരണം നന്മകൾ തരണം എനിക്ക് നന്മകൾ പ്രവർത്തിക്കാനുള്ള എല്ലാ ഊർജവും തരണം ഇത് മാത്രമേ ഭാരതീയർ പ്രാർത്ഥിച്ചിട്ടുള്ളൂ മോക്ഷം തരണം സ്വർഗം തരണം നരകം തരരുത് നരകത്തിലേക്ക് എന്നെ കൊണ്ടുപോകരുത് അങ്ങനെ ഒരു പ്രാർത്ഥന ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാരതത്തിലെ പ്രാർത്ഥനാ രീതിയേ അല്ലാതെ തന്നെത്താനെ മനസ്സിൽ തോന്നിയ ഒരു രീതിയാണ് ധനമഗ്നിയർ ധനം വായുർധനം സൂര്യോധനം വസു ധനമിന്ദ്രോ ബൃഹസ്പതിർ വരുണം ധനമശ്നുതേ വൈനതേയ സോമം ഇതെല്ലാം ധനധാന്യ സമൃദ്ധി മറ്റൊരർത്ഥത്തിൽ നമുക്ക് പുരുഷാർത്ഥങ്ങൾ തരണം ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതാണ് തരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ധാർമ്മികമായി ജീവിക്കാൻ സാധിക്കണം ധാർമ്മികമായി സമ്പൽ സമൃദ്ധി ഉണ്ടാക്കാൻ സാധിക്കണം ധാർമ്മികമായ ആഗ്രഹങ്ങൾ ഉണ്ടാകണം ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കണം എന്നിട്ട് ആഗ്രഹങ്ങളിൽ നിന്ന് മോചനം നേടാനും നമുക്ക് സാധിക്കണം ഇതാണ് ഭാരതീയരുടെ പ്രാർത്ഥന അപ്പോൾ Indians were never God fearing they were always God loving but they were afraid of sin പാപഭയം ദൈവഭക്തി ഇതാണ് ഭാരതീയർക്ക് ഉണ്ടായിരുന്നത് ദൈവഭക്തി പാപഭയം അപ്പോൾ ആരാധനയ്ക്ക് വൈദിക സമ്പ്രദായം ഉപയോഗിച്ചാൽ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് വരുമെന്നുള്ളത് കൊണ്ട് നമ്മൾ പൗരാണിക സമ്പ്രദായത്തിലേക്ക് കടന്നു പൗരാണിക സമ്പ്രദായം എന്താണ് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ ഈ പ്രപഞ്ചത്തെ ഭാരതീയർ ഈശ്വരനായിട്ടെടുത്തു അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ സൂര്യൻ ഈശ്വരനായി സൂര്യൻ ഈശ്വരനായതുകൊണ്ട് സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ച് വന്ന ഭൂമി ഈശ്വരനായി ഈ ഭൂമി ഈശ്വരനായതുകൊണ്ട് ഭൂമിയുടെ ഭാഗമായ മലകളെല്ലാം നമ്മൾ ഈശ്വര രൂപത്തിലെടുത്തു എന്നാൽ മഹേന്ദ്രോ മലയ സഹ്യോ ദേവതാത്മാ ഹിമാലയ രേവാച വിന്ധ്യാച ഗിരിശ്ച ആരാവലിസ്തത ഭാരതത്തിലുള്ള പർവ്വതങ്ങളെല്ലാം ഈ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് ഭാരതീയർ പർവ്വതത്തെ ആരാധിച്ചിരുന്നു പ്രാതസ്മരണയിൽ പർവ്വതങ്ങളുടെ പേര് പറഞ്ഞിരുന്നു ആ പർവ്വതത്തിൻ്റെ ഭാഗമാണ് പർവ്വതത്തിലുള്ള ശിലകൾ ആ ശിലകളിൽ ഒരെണ്ണത്തിന് എടുത്തിട്ടാണ് ഭാരതീയർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ പൗരാണിക ആരാധനയിൽ വിഗ്രഹ ആരാധനയാണ് വന്നത് വളരെ രസകരമാണത് വിഗ്രഹത്തെ ആരാധിക്കാൻ എല്ലാവർക്കും എളുപ്പ എല്ലാവർക്കും എളുപ്പ ഏത് തരത്തിലുള്ള വിഗ്രഹത്തെ ആരാധിക്കുക യഥാർത്ഥത്തിൽ സ്വർഗാരോഹണത്തിന് ഏതാണ്ട് സമയമെടുത്തപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ഉദ്ധവർ ഒരു ചോദ്യം ചോദിച്ചു കൃഷ്ണ സാധാരണക്കാർ എങ്ങനെയാണ് ഈശ്വര ആരാധന നടത്തേണ്ടത് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു സാധാരണക്കാർക്ക് വളരെ ഉയർന്ന തലത്തിലുള്ള ഈശ്വര ആരാധന അവരുടെ പ്രാരബ്ധങ്ങൾക്കിടയ്ക്ക് സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് അവർ രൂപത്തിൽ ആരാധിച്ചാൽ മതി എങ്ങനെയാ വിഗ്രഹം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് ഉദ്ധവൻ ചോദിച്ചു അപ്പോൾ ഉടനെ തന്നെ ശ്രീകൃഷ്ണൻ അവിടെ നിന്ന് വ്യക്തമാക്കി ഹേ ഉദ്ധവ വളരെ എളുപ്പത്തിൽ നിനക്കുണ്ടാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ വിഗ്രഹമുണ്ടാക്കി അതിൽ നീ ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭംഗിയായിട്ട് ഈശ്വരാരാധനയുടെ ഫലം കിട്ടും എങ്ങനെയാ വിഗ്രഹാരാധന നടത്തേണ്ടത് കുറിച്ച് ശ്രീകൃഷ്ണൻ വളരെ ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട് അത് കുറച്ച് സമയം കൂടുതലെടുക്കും അതുകൊണ്ട് ഇന്ന് സമയം അവസാനിച്ചതുകൊണ്ട് നാളെ ഈ വിഗ്രഹാരാധനയുടെ സയൻസും ശ്രീകൃഷ്ണൻ പറഞ്ഞ ഉപദേശവും നമുക്ക് കേൾക്കാൻ സാധിക്കട്ടെ ഭാരതീയ ഈശ്വര സങ്കല്പത്തിൻ്റെ സാധാരണ നിലവാരത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഗഹനമായ വിഷയങ്ങളിൽ നിന്ന് വളരെ സാധാരണയിലേക്കുള്ള നിലവാരത്തിലേക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞത് വൈദിക ആരാധനാക്രമ എല്ലാവർക്കും എളുപ്പത്തിൽ സാധ്യമല്ലാത്തതുകൊണ്ട് പൗരാണിക ആരാധനാക്രമത്തിന് ഭാരതീയർ ഒരു പുതിയ രൂപരേഖ നൽകി അപ്പോൾ വിഗ്രഹ രൂപത്തിൽ നമ്മൾ ആരാധിക്കാം എന്ന് കണ്ടുപിടിച്ചു എല്ലാ മതങ്ങളും വിഗ്രഹാരാധന നടത്തുന്നുണ്ട് അത് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ആണെന്ന് മാത്രം ശ്രദ്ധിച്ചു നോക്കിയാൽ എല്ലാ മതങ്ങളിലും വിഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കാം ഭാരതീയർ വിഗ്രഹാരാധന നടത്തുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അതായത് എനർജി കോമ്പാറ്റബിൾ മെത്തേഡായിട്ടാണ് നമ്മൾ വിഗ്രഹാരാധന നടത്തുക അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഉദ്ധവരോട് ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് വിഗ്രഹാരാധന നടത്താനുള്ള ആധാര വിഗ്രഹങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്ന് വിവരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ സൂര്യൻ്റെ ഭാഗമായിരുന്ന ഭൂമിയുടെ ഭാഗമായ പർവ്വതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശിലകൾ ഉപയോഗിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ വിഗ്രഹം ഉണ്ടാക്കാം ശിലാവിഗ്രഹം ഉണ്ടാക്കാം മാർബിളിൻ്റെ വിഗ്രഹം ഉണ്ടാക്കാം മരത്തിൻ്റെ വിഗ്രഹം ഉണ്ടാക്കാം ചെളി കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കാം പഞ്ചലോഹങ്ങൾ കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കാം ഈ ലോഹങ്ങളെല്ലാം ഭൂമിയുടെ ഭാഗമാണ് ശ്രീസം ചമേ ശ്യാമം ചമേ ത്രപുശ്ചമേ ഊർച്ചമേ ഹിരണ്യം ചമേ നാമയശ്ചമേ ജീവാദുശ്ചമേ ദീർഘായുത്വം ചമേ ലോഹങ്ങളെക്കുറിച്ച് വേദത്തിൽ പറയുന്നുണ്ട് അപ്പോൾ പഞ്ചലോഹത്ത് ഉപയോഗിച്ചത് ചിത്രം ഉപയോഗിച്ചുണ്ടാക്കാം വിളക്ക് ഉപയോഗിക്കാം മനോരൂപം ഉപയോഗിക്കാം എട്ടെണ്ണം വളരെ രസമാണ് അല്ലേ ഒന്ന് കരിങ്കല്ല് കൊണ്ടാകാം മാർബിൾ കൊണ്ടാകാം പിന്നെ ചെളി കൊണ്ട് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് കൊണ്ടാകാം വെട്ടുകല്ല് കൊണ്ടാകാം മരം കൊണ്ടാകാം പഞ്ചലോഹം കൊണ്ടാകാം പിന്നെ ചിത്ര രൂപത്തിൽ ആകാം വിളക്കിൻ്റെ രൂപത്തിലാകാം അല്ലെങ്കിൽ മനോരൂപത്തിൽ മനോരൂപത്തിൽ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല എവിടെയെങ്കിലും ചെന്നിരുന്ന് മനസ്സിൽ ഈശ്വരനെ ധ്യാനിച്ച് നേരത്തെ കണ്ടിരിക്കുന്ന രൂപങ്ങളാണ് അത് മനസ്സിനകത്ത് ഒന്നുകൂടിയാണ് ചിലപ്പോൾ ചിലർ ഒരു സ്ഥലത്തിരുന്ന് ഗുരുവായൂരപ്പനെ ഇങ്ങനെ ധ്യാനിക്കുന്നുണ്ടാവും ആ ഗുരുവായൂരപ്പനെ ധ്യാനിക്കാൻ ശിലാരൂപത്തിലുള്ള ഗുരുവായൂരപ്പനെ കണ്ടതുകൊണ്ടാണ് സാധിച്ചത് അപ്പോൾ ഗുരുവായൂരപ്പനെ നേരിട്ട് ചെന്ന് ഗുരുവായൂർ ചെന്ന് കാണുമ്പോൾ എന്താ ചെയ്യുക ആദ്യം ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കണ്ണ് തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് കണ്ണടയ്ക്കും എന്താ കണ്ണടയ്ക്കാൻ കാരണം രൂപത്തെ മനസ്സിനകത്തേക്ക് എടുത്ത് പിന്നെ അകക്കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുക ബാഹ്യമായ കണ്ണുകൊണ്ട് കണ്ടിട്ട് പിന്നെ അകക്കണ്ണുകൊണ്ട് കാണാം അപ്പോൾ എട്ട് തരത്തിലുള്ള വിഗ്രഹങ്ങളിൽ ഏത് വേണമെങ്കിലും എടുത്ത് ആരാധിക്കാം ആരാധിക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടത് വിഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വിശേഷേണ ഗ്രാഹയിത്വം യത് ശക്യം തത് വിഗ്രഹ വിശേഷ രൂപത്തിൽ ഊർജത്തെ സ്വീകരിക്കാൻ സാധിക്കുന്ന തേത്തോ അതാണ് വിഗ്രഹം വിശേഷ രൂപത്തിൽ ഊർജത്തെ സ്വീകരിക്കാൻ സാധിക്കുന്ന തേത്തോ അതാണ് വിഗ്രഹം അപ്പോൾ വിഗ്രഹ ആരാധന വെറുതെ ഒരു പ്രതീകാത്മകമായ ഒന്ന് മുമ്പിൽ വെച്ച് ആരാധിക്കുന്നതല്ല അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് വിഗ്രഹം വയ്ക്കാത്തത് അതുകൊണ്ടാണ് നമ്മൾ അബ്നോർമൽ വിഗ്രഹം വയ്ക്കാത്തത് വിഗ്രഹത്തിന് എനർജിയെ സ്വീകരിക്കാനും എനർജി ഊർജത്തെ വികിരണം ചെയ്യാനും കപ്പാസിറ്റിയുള്ള വിഗ്രഹത്തിൻ്റെ രൂപഭാവങ്ങളും മാത്തമാറ്റിക്കൽ പാറ്റേണും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ് അങ്ങനെയുള്ള വിഗ്രഹം ആരാധനാവിധേയമാകുന്നതിനു മുമ്പ് ആക്കുന്നതിന് മുൻപ് ക്ഷേത്രത്തിലാണെങ്കിൽ പ്രതിഷ്ഠ നടത്തണം പ്രതിഷ്ഠ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് പ്രകർഷേണ യത്തിഷ്ഠതി തത് പ്രതിഷ്ഠ ചൈതന്യവത്തായി നിൽക്കുന്നതേതോ അതാണ് പ്രതിഷ്ഠ ചൈതന്യവത്തായി നിൽക്കുന്നതേതോ അത് പ്രതിഷ്ഠ ചൈതന്യവത്തായി എന്ന് സാർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ എന്താ ചൈതന്യവത്തായി എന്നുള്ളതിൻ്റെ അർത്ഥം ചേതനയ്ക്ക് കാരണമായ ഊർജത്തോടു കൂടി നിൽക്കുന്നതേതോ അതാണ് ചൈതന്യവത്തായി നിൽക്കുന്നത് ചേതന movement marching forward progressing going ahead ഇതെല്ലാം വർക്കാണ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക് that is force into distance അതാണ് വർക്ക് അപ്പോൾ ഊർജം ചൈതന്യത്തിന് കാരണമാകുമെങ്കിൽ അതിന് നമ്മൾ ഒരു വിഗ്രഹത്തിൽ അന്തർലീനമാക്കി അതിനകത്ത് ചേർത്തിട്ടാണ് ആരാധിക്കാറുള്ളത് അപ്പോൾ ആ വിഗ്രഹത്തിന് എവിടെ നിന്നാ എനർജി കൊടുക്കാം പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ നേരത്തെ ഞാൻ പറഞ്ഞു സൂര്യൻ്റെ ഭാഗമായ ഭൂമിയുടെ ഭാഗമായ ശിലയുടെ ഭാഗമായിട്ടുള്ള ഈ എട്ടെണ്ണത്തിൽ ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് വിഗ്രഹമെന്ന ആധാരമുണ്ടാക്കാം ഇനി രണ്ടാമത്തെ ഭാഗം അതിലേക്ക് ചൈതന്യം പകരേണ്ടത് എങ്ങനെയാണ് നോക്കുക നമ്മൾ പണ്ട് ബ്രഹ്മത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മളൊന്ന് പറയണ്ടേ അഹം ബ്രഹ്മാസ്മി തദ് ബ്രഹ്മാത്വമസി ആത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ നാല് മഹാവാക്യങ്ങളെക്കുറിച്ച് പറയേണ്ടായി അതിൽ ഒരു മഹാവാക്യമാണ് അഹം ബ്രഹ്മാസ്മി എന്നിൽ തന്നെ ഈശ്വര ചൈതന്യമുണ്ട് അപ്പം ഞാൻ പുറത്ത് അന്വേഷിച്ച് നടക്കണ്ട അപ്പം എൻ്റെ ഈശ്വര ചൈതന്യം ഈ ശരീരം വളരെ നല്ലതായിട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ എനിക്ക് സാധിച്ചാൽ ആ ഈശ്വര ചൈതന്യാംശവും നല്ല ചൈതന്യവത്തായിട്ടിരിക്കും അതെങ്ങനെ ശരീരം നന്നാക്കി വെച്ചാൽ ഈശ്വര ചൈതന്യം നന്നാവുക ശരീരം മോശമായ ഈശ്വര ചൈതന്യം മോശമാവുമോ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം അഞ്ച് പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് ആ പാത്രങ്ങളിൽ ഒരു പാത്രം മാത്രമാണ് ക്ലീനായിട്ടുള്ള പാത്രം മറ്റ് നാലും ക്ലീനല്ല അതിൽ ഒരേ വെള്ളം ഒഴിച്ചു എന്ന് വിചാരിക്കാം ഒരേ വെള്ളം അഞ്ച് പാത്രത്തിലും ഒഴിച്ചു ഒരു പാത്രം മാത്രമാണ് ക്ലീൻ ഏത് വെള്ളം നിങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുക നല്ല പാത്രത്തിലുള്ള വെള്ളം എന്താ കാരണം ആ വെള്ളത്തിൽ ചെളിയില്ല ആ വെള്ളത്തിൽ ചെളിയില്ലാതിരിക്കാൻ കാരണം എന്താണ് പാത്രം ശുദ്ധമായിരുന്നു ശരീരം ശുദ്ധമായാൽ ശരീരത്തിലുള്ള ചൈതന്യവും ശുദ്ധമായിരിക്കും ഉറപ്പാണത് ശരീരം അശുദ്ധമാണെങ്കിൽ കണ്ടെയ്നറായ ശരീരം കണ്ടെയ്ൻഡ് മെറ്റീരിയലായ ചൈതന്യം അശുദ്ധമാക്കും അപ്പോൾ എന്താ സംഭവിച്ചത് പഞ്ചശുദ്ധിയോടുകൂടിയ ഒരു ശരീരത്തിൻ്റെ ഉടമസ്ഥൻ ആരായാലും വിരോധമില്ല ഏത് മനുഷ്യനാണെങ്കിലും പഞ്ചശുദ്ധി ശരീരം ശുദ്ധമായിരിക്കാം മനസ്സ് ശുദ്ധമായിരിക്കാം കഴിച്ച കഴിക്കാൻ പോകുന്ന ആഹാരം ശുദ്ധമായിരിക്കാം അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തി ശുദ്ധമായിരിക്കാം ഉപയോഗിക്കുന്ന വാക്കുകൾ ശുദ്ധമായിരിക്കാം ശരീരം മനസ്സ് ആഹാരം പ്രവൃത്തി വാക്ക് ഈ അഞ്ചെണ്ണം ശുദ്ധമായാൽ നമ്മളുടെ മൊത്തം ഈ ശരീരവുമായി ബന്ധപ്പെട്ട പഞ്ചശുദ്ധി നമുക്കുണ്ട് എന്ന് പറയാം ആ പഞ്ചശുദ്ധി ഉള്ള വ്യക്തി ശരീരത്തിലെ ആത്മചൈതന്യത്തെ ആവാഹിച്ച് ഈ ശിലയിൽ വെച്ച് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ശിലയിൽ പിന്നെ ആത്മചൈതന്യമുണ്ട് പരമാത്മചൈതന്യമുണ്ട് ബ്രഹ്മചൈതന്യമുണ്ട് ഇനി അതിനെ ഉയർത്തി നിരന്തരം ചൈതന്യവത്താക്കിക്കൊണ്ടിരുന്നാൽ മതി ഏതുപോലെ എൻ്റെ ശരീരത്തിൽ ജീവാത്മ ചൈതന്യമുണ്ട് അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ രാവിലെ കുളിക്കാതിരിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക ശരീരത്തിന് ഒരു നന്മയും ചെയ്യാതിരുന്നാൽ എൻ്റെ ശരീരം തീർച്ചയായിട്ടും നെഗറ്റീവാകും എൻ്റെ ചിന്തകൾ നെഗറ്റീവാകും പ്രവൃത്തി നെഗറ്റീവാകും വാക്കുകൾ നെഗറ്റീവാകും മൊത്തം ഞാൻ നെഗറ്റീവായി മാറും അപ്പോൾ ഈശ്വര ചൈതന്യമുള്ളത് കൊണ്ട് അത് പരിശുദ്ധമാകണമെന്നില്ല നിരന്തരം പരിശുദ്ധമാക്കാനുള്ള കർമ്മത്തിൽ ഏർപ്പെടണം എങ്കിലേ പരിശുദ്ധമായിക്കൊണ്ടിരിക്കുള്ളൂ അതല്ലെങ്കിൽ അതിനകത്ത് ഡർട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ വിഗ്രഹത്തിലേക്ക് ആത്മചൈതന്യത്തെ ആവാഹിക്കുന്ന പ്രക്രിയ കഴിഞ്ഞ് വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരാധിക്കാൻ എളുപ്പമാണ് വളരെ ഭംഗിയായിട്ട് മുമ്പിൽ ചെന്നിരുന്ന് ഒരു അഞ്ച് മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി ആ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് എനർജിയുള്ള വിഗ്രഹത്തിൽ നിന്ന് നമുക്ക് എനർജി ലഭിക്കാനായിട്ട് ക്ഷേത്രാരാധനയെക്കുറിച്ച് ഒരു അല്പം കൂടി ക്ലാസ് ഞാൻ പിന്നീട് എടുക്കുന്നുണ്ടാവും ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചത് വൈദിക ആരാധനയിൽ നിന്ന് പൗരാണിക ആരാധനയുടെ ഭാഗമായ വിഗ്രഹ ആരാധനയിലേക്ക് വന്നത് വളരെ അടുക്കും ചിട്ടയോടും കൂടിയ ഒരു സോഷ്യൽ നീഡ് സാമൂഹിക ആവശ്യം നിറവേറ്റാനും അത് ഊർജത്തിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവന്ന് ആ വിഗ്രഹത്തിൽ പ്രതിഷ്ഠിച്ച് അതിനു ചുറ്റും വിളക്ക് കത്തിച്ചു വെച്ച് ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും കൊടുത്ത് മന്ത്രവും ഇടക്കയും ശംഖും താളവും മണിയും ഉപയോഗിച്ച് സൗണ്ട് എനർജി ഉണ്ടാക്കിയിട്ട് അഷ്ടഗന്ധവും അതുപോലെ ചന്ദനത്തിരിയും സുഗന്ധമുള്ള പുഷ്പങ്ങളും സുഗന്ധമുള്ള ഇലകളും ഇവയെല്ലാം ഉപയോഗിച്ച് കെമിക്കൽ എനർജിയും കൊടുത്ത് വിഗ്രഹത്തെ നമ്മൾ എനർജൈസ് ചെയ്യുന്നു വളരെ ശരിയായിട്ടുള്ളൊരു ആൻസറാണത് ലൈറ്റ് എനർജി പമ്പ് ചെയ്യുന്നു ഹീറ്റ് എനർജി പമ്പ് ചെയ്യുന്നു സൗണ്ട് എനർജി പമ്പ് ചെയ്യുന്നു കെമിക്കൽ എനർജി ഇതെല്ലാം ആ വിഗ്രഹത്തിൽ നിറയാണ് എന്നിട്ട് നമ്മളെന്താ ചെയ്യുക പഞ്ചശുദ്ധിയോടുകൂടി വിഗ്രഹത്തിൽ ചൈതന്യം പകർന്നു കൊടുത്ത വ്യക്തിയെപ്പോലെ നമ്മൾ ഭക്തന്മാർ പഞ്ചശുദ്ധിയോടുകൂടി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്നിട്ട് തൊഴുകയ്യോടെ മനസ്സിൽ അസൂയ കുശുംബ കുനിഷ്ഠ പരദൂഷണം പാരവെപ്പ കുന്നായ്മ വാശി പക ഇതൊന്നുമില്ലാതെ ശരീരം വൃത്തിയായി കുളിച്ച് ശരീരശുദ്ധി മനസ്സിൽ നേരത്തെ പറഞ്ഞ എട്ട് പി എച്ച് ഡി വിഷയങ്ങളില്ലാതെ മനസ്സ് ശുദ്ധമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ശുദ്ധമാക്കിക്കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ശുദ്ധമാക്കിക്കൊണ്ട് കഴിച്ച ആഹാരം അല്ലെങ്കിൽ കഴിക്കാൻ പോകുന്ന ആഹാരം ശുദ്ധമാക്കിക്കൊണ്ട് ശ്രീകോവിലിൻ്റെ മുമ്പിൽ വന്ന് നമ്മൾ നിൽക്കുമ്പോൾ ആ വിഗ്രഹത്തിലെ എനർജിയുടെ ഒരു ഭാഗമാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് ഇപ്പം നമ്മൾ പൗരാണിക ആരാധനാപ്രകാരം നമ്മൾ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എനർജൈസേഷൻ എഫക്റ്റ് ഇത് വീണ്ടും വിവരിക്കുന്നുണ്ടാവും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇനി ക്ഷേത്രത്തെക്കുറിച്ച് അല്പം ചില സംശയങ്ങൾ കൂടി പലർക്കും ഉണ്ട് നോർത്ത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെല്ലാം പെട്ടിക്കട മാതിരി ചെറുതാണല്ലോ സൗത്ത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെല്ലാം പത്മനാഭസ്വാമി ക്ഷേത്രം കാഞ്ചീപുരം ക്ഷേത്രം അതുപോലെ തന്നെ തിരുവണ്ണാമലയിലെ ക്ഷേത്രം ശുചീന്ദ്രത്തിലെ ക്ഷേത്രം ഗുരുവായൂര് ചൊറ്റാനിക്കര എത്ര വലിയ ക്ഷേത്രങ്ങളാണ് ഇതെന്താ സാറേ ഇത്രയും വലുത് ഇവിടെ അവിടെ ഇത്ര ചെറുതെന്താ പലരും ചോദിക്കാറുണ്ട് അതിനുത്തരണ്ട് വിന്ധ്യാപർവ്വതത്തിന് വടക്കു വശം എന്ന് പറയുന്ന ഉത്തരഭാരതം പുണ്യഭൂമിയാണ് ജ്ഞാനഭൂമിയാണ് അത് പുണ്യഭൂമിയായി എന്തുകൊണ്ട് ജ്ഞാനഭൂമിയായി വേദങ്ങളും വേദാംഗങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ദർശനങ്ങളും എഴുതിയ ഒരു പ്രദേശമായതുകൊണ്ട് ആ പ്രദേശത്തെ പുണ്യഭൂമി ജ്ഞാനഭൂമി എന്ന് പറയുന്നു വിന്ധ്യാപർവ്വതത്തിന് തെക്കുവശം പുണ്യഭൂമിയല്ല ജ്ഞാനഭൂമിയല്ല അതിന് തുല്യമായ മറ്റൊരു ഭൂമിയാണ് ഏത് കർമ്മഭൂമിയാണ് അല്ലെങ്കിൽ യജ്ഞഭൂമിയാണ് മറക്കരുത് ഉത്തരഭാരതം പുണ്യഭൂമി അല്ലെങ്കിൽ ജ്ഞാനഭൂമി ദക്ഷിണഭാരതം കർമ്മഭൂമി അല്ലെങ്കിൽ യജ്ഞഭൂമി അപ്പോൾ ദക്ഷിണഭാരതത്തിൽ ചൈതന്യം വളരണമെങ്കിൽ വർദ്ധിക്കണമെങ്കിൽ നിരന്തരം മന്ത്ര യന്ത്ര തന്ത്ര പ്രകാരമുള്ള മന്ത്ര യന്ത്ര തന്ത്രപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ക്ഷേത്രം വലുതാകണം എന്താ കാരണം യാഗശാല വലുതാണ് യാഗശാല പോലെ തന്നെ വേണം ക്ഷേത്രമുണ്ടാക്കാൻ യാഗശാലയിലെ അഗ്നിയുടെ സ്ഥാനത്താണ് ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത് അപ്പോൾ അവിടെ യാഗശാല എപ്രകാരമുണ്ടായിരുന്നു അപ്രകാരം നമ്മൾ സ്ഥിരമായി ക്ഷേത്രമുണ്ടാക്കി എന്നിട്ട് ക്ഷേത്രത്തിൽ നാല് തരത്തിലുള്ള എനർജി നൽകുന്ന സംവിധാനമുണ്ടാക്കി മനസ്സ് ഏകാഗ്രമാക്കി കുറേ സമയം ക്ഷേത്രത്തിനകത്ത് പ്രാർത്ഥിച്ചു ഇപ്പം നമ്മൾ ഏത് ലെവലെത്തി ഒരു ശിലയിൽ ഈശ്വരനെ കാണുന്ന നിലയിലേക്ക് നമ്മൾ ഉയർന്നാലേ അത് ഈശ്വരനാണെന്ന് മനസ്സിലാവുള്ളൂ നമ്മൾ പറയാറുണ്ട് തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട് എന്നിൽ ഈശ്വരനുണ്ട് ഭാരതത്തിൽ മനുഷ്യരെ ഒരിക്കലും പാപികളായിട്ട് കണക്കാക്കിയിട്ടില്ല പകരം എന്താ ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര ആയിധാമാനി ദിവ്യാനി തസ്തു അമൃതസ്യ പുത്ര അമരത്വത്തിൻ്റെ പുത്രന്മാരെ എന്നാണ് മനുഷ്യരെ ഭാരതീയർ അഭിസംബോധന ചെയ്തത് കൃണ്വന്തോ വിശ്വമാര്യം ഈ ലോകത്തെ മുഴുവനും ജനങ്ങളെയും ശ്രേഷ്ഠന്മാരായ ജനങ്ങളാക്കി മാറ്റാമെന്ന ആഹ്വാനമാണ് ഭാരതീയർ നൽകിയിരുന്നത് അപ്പോൾ ഭാരതീയ ഈശ്വര സങ്കല്പത്തിൽ ക്ഷേത്ര ആരാധന എന്ന് പറയുന്നത് പൗരാണിക ദേവതാ ദേവതാസങ്കല്പത്തിനെ വിഗ്രഹത്തിൻ്റെ രൂപത്തിൽ പ്രപഞ്ച പുരുഷ ചൈതന്യത്തിൻ്റെ ഭാഗമായ അടിസ്ഥാന ഘടകങ്ങൾ ശിലയോ മാർബിളോ ലാറ്ററൈറ്റോ വുഡ് മരമോ ദാരുശില്പമോ ഉപയോഗിച്ച് ജീവാത്മ ചൈതന്യമുള്ള മനുഷ്യനിൽ നിന്ന് ആവാഹിച്ച് ആവാഹിതോഭവ സംസ്ഥാപിതോഭവ സ്വാഗതോഭവ അവഗുണ്ഠിതോഭവ വ്യാപ്തോഭവ സ്ഥിരോഭവ പ്രസീത പ്രസന്നോഭവ എന്ന് പറഞ്ഞ് ആവാഹിച്ച് ആ വിഗ്രഹത്തെ അനുദിനം എനർജി കൊണ്ട് എനർജൈസ് ചെയ്ത് അതിൻ്റെ മുമ്പിൽ വരുന്നവർക്ക് ആ വിഗ്രഹത്തിലെ എനർജി ഇങ്ങോട്ട് സ്വീകരിക്കാൻ സാധിച്ച് മനസ്സിൽ ഏകാഗ്രമായ പ്രാർത്ഥനയുടെ ആത്മബന്ധം സ്ഥാപിക്കാൻ സാധിച്ച് ശരീരത്തിൽ വിഗ്രഹത്തിൽ നിന്ന് വരുന്ന എനർജി സ്വീകരിക്കാൻ സാധിക്കുമ്പോൾ ക്ഷേത്രാരാധന ആത്മീയതയും ശാസ്ത്രവും ഇഴുകിച്ചേരുന്ന പ്രതിഭാസമായി മാറുന്നു ഈ പ്രഭാഷണ പരമ്പര ആരംഭിച്ച കാലത്ത് ഞാൻ പറയേണ്ടായി ഭാരതീയ സംസ്കൃതി എന്തുകൊണ്ടാണ് മരിക്കാതെ നിലനിൽക്കുന്നത് ഇവിടെയാണ് ശാസ്ത്രവും ആത്മീയതയും എന്നും കൈകോർത്ത് പിടിച്ചിരുന്നത് അപ്പം നമ്മുടെ ക്ഷേത്ര ചിത്രങ്ങൾ ആത്മീയമായ ഈശ്വര രൂപങ്ങൾ ഈശ്വരാരാധന മന്ത്ര ആലാപനം ഇങ്ങനെയുള്ള ആത്മീയതയും വിഗ്രഹത്തിന് എടുക്കാൻ സാധിക്കുന്ന ചൈതന്യവത്തായ ഫിസിക്സ് കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്ന എനർജിയും ചേരുന്നതാണ് ക്ഷേത്രം ക്ഷേത്രം എന്ന വാക്കിൻ്റെ സംസ്കൃതാർത്ഥം എന്താണ് ക്ഷയാത് ത്രായത്തെ ഇതി ക്ഷേത്ര നമ്മളുടെ ശരീരത്തെ ക്ഷയത്തിൽ നിന്ന് ക്ഷയം ഡി കെ ഡീഗ്രഡേഷൻ ഡെനീഗ്രേഷൻ എന്നെല്ലാമാണ് ഇംഗ്ലീഷിൽ അർത്ഥം ശരീരത്തെ നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതേതോ അതിനെയാണ് ക്ഷേത്രം എന്ന് പറയാം ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യവിധീയത്തെ ഹേ അർജുന ഈ ശരീരത്തെയാണ് ക്ഷേത്രമെന്ന് പറയുന്നത് അപ്പോൾ ഈ ശരീരത്തിലെ ജീവാത്മാവ് നിലനിൽക്കാൻ ശരീരത്തിനെന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ക്ഷേത്രത്തിൽ അമ്പലത്തിൽ ഈ പരമാത്മ ചൈതന്യത്തിൻ്റെ അംശമായ ഈശ്വര ചൈതന്യം നിലനിൽക്കാൻ നമ്മൾ ചെയ്യണം നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് കുളിക്കാറുണ്ട് കുളിക്കാറുണ്ടെന്നാണ് തോന്നുന്നതല്ലേ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ കുളിക്കാറുണ്ട് ക്ഷേത്രത്തിൽ രാവിലെ എഴുന്നേറ്റിട്ട് നട തുറന്നു കഴിഞ്ഞാൽ അഭിഷേകം വേണം നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് കുളി കഴിഞ്ഞിട്ട് ഒരു കാപ്പി കുടിക്കാറുണ്ട് ക്ഷേത്രത്തിൽ അഭിഷേകം കഴിഞ്ഞാൽ ഒരു മലരി നിവേദ്യം വേണം നമ്മൾ കുളി കഴിഞ്ഞാൽ ശരീരത്തിൽ കുറച്ച് ആഭരണങ്ങളോ അല്ലെങ്കിൽ ഡ്രസ്സുണ്ട് ക്ഷേത്രത്തിൽ അഭിഷേകം കഴിഞ്ഞാൽ മാലയെല്ലാം ഇട്ട് ഡെക്കറേറ്റ് ചെയ്യണം നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം വേണം ക്ഷേത്രത്തിനകത്ത് നിവേദ്യം വേണം നമുക്ക് എനർജി വേണം ക്ഷേത്രത്തിനകത്ത് ദീപാരാധനയിലൂടെ എനർജി കൊടുക്കുന്നു നമുക്ക് സംഗീതവും വാദ്യമേളങ്ങളും നമുക്ക് ഇഷ്ടമാണ് ക്ഷേത്രത്തിനകത്ത് മന്ത്രാരാധന സംഗീതം ഇടയ്ക്ക പഞ്ചവാദ്യം ഇതെല്ലാം ഇഷ്ടമാണ് നമുക്ക് വിശ്രമം വേണം ക്ഷേത്രത്തിനകത്ത് പത്ത് മണി കഴിഞ്ഞാൽ നടയടച്ച് പിന്നെ വൈകുന്നേരമേ തുറക്കുള്ളൂ കാരണം അവിടെ വിശ്രമം ആവശ്യമാണ് നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത് എനർജൈസേഷനിലൂടെ നമ്മൾ നിലനിൽക്കുന്നു ക്ഷേത്രവും നിലനിൽക്കുന്നത് എനർജൈസേഷനിലൂടെയാണ് അപ്പോൾ എല്ലാം നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം ക്ഷേത്രത്തിന് ആവശ്യമാണ് നമ്മുടെ ശരീരത്തിന് ആഹ്ലാദം ആവശ്യമാണ് ക്ഷേത്രത്തിനകത്ത് ആഹ്ലാദമുണ്ടാക്കുന്ന അന്തരീക്ഷം ആവശ്യമാണ് നമുക്ക് നെഗറ്റീവ് ഉള്ളതൊന്നും പാടില്ല ക്ഷേത്രത്തിനകത്ത് നെഗറ്റീവ് ഉള്ളതൊന്നും പാടില്ല നമുക്ക് അത്യുജ്വലമായ ഉദാഹരണമായിട്ട് ജോർജ് കുരുവിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി ടി വിയിലൂടെ നല്ല ഭംഗിയായിട്ട് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ സിദ്ധാന്തങ്ങൾ പറഞ്ഞു കൊടുക്കാം ടി വിയിലൂടെ എട്ട് മണിക്കുള്ള ഒരു പ്രോഗ്രാമിൽ അതിൽ അദ്ദേഹം പറയുമായിരുന്നു നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടെങ്കിൽ വേദനയുണ്ടെങ്കിൽ വിഷമം തോന്നുന്നുണ്ടെങ്കിൽ പരാജയ ബോധം തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മന്ത്രങ്ങൾ കേട്ടുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ ഭാരതീയ സംഗീതം കേൾക്കുക കുറേ സമയം ഏകാഗ്രഭാവത്തോടു കൂടി ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ മനസ്സിന് നല്ല സ്വാസ്ഥത കിട്ടും ഇത് പറഞ്ഞ ഉടനെ അദ്ദേഹം പറയാറുണ്ട് മൈക്കൽ ജാക്സൻ്റെ പാട്ട് അത് എഫക്റ്റീവ് അല്ല അത് ഗുണത്തേക്കാളേറെ പലപ്പോഴും ദോഷം ചെയ്യും ടെൻഷനുള്ള സമയത്ത് അതായത് ശാന്തമായ സംഗീതമാണ് മനുഷ്യ ശരീരത്തിനെ സ്വാധീനിക്കുന്നത് അതുപോലെ നമ്മുടെ ക്ഷേത്ര അന്തരീക്ഷത്തിലും ശാന്തമായ സംഗീതമോ ശാന്തമായ കലാപരിപാടികളോ അല്ല നടക്കുന്നതെങ്കിൽ ക്ഷേത്ര ആരാധനയ്ക്ക് വിരുദ്ധമായൊരു എനർജിയാണ് അവിടെ ഉണ്ടാവുക നമുക്കറിയാം വിരുദ്ധമായ എനർജി എന്നൊരു എനർജി ഉണ്ടോ ഉണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ വളരെ ശാന്തമായിട്ട് സംസാരിച്ചു എന്ന് വിചാരിക്കാം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വ്യത്യാസം നോക്കുക അതേ വരി ഞാൻ വളരെ റഫായിട്ടാണ് നിങ്ങളോട് പറഞ്ഞതെന്ന് വിചാരിക്കുക നിങ്ങളുടെ മനസ്സിൽ എന്ത് വിഷമം ഉണ്ടാവുക പകരം ഞാൻ വളരെ അസഭ്യം പറഞ്ഞു എന്ന് വിചാരിക്കുക നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കണ്ടമാനം കൂടും എന്താ അതിൻ്റെ കാരണം ഈ വാക്കുകൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം മനസ്സിലൂടെ ശരീരത്തിനെ ട്രാപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ മനസ്സിൻ്റെ സ്വാധീനം ശരീരത്തിനെ വളരെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് ആ മനസ്സിന് നന്മ നിറഞ്ഞതെല്ലാം നല്ല സ്വാധീനമുണ്ടാക്കും തിന്മ നിറഞ്ഞതെല്ലാം മനസ്സിന് ചീത്ത സ്വാധീനമുണ്ടാക്കും അപ്പം നന്മ തിന്മകൾ മനസ്സിനെ സ്വാധീനിക്കുന്നത് പോലെ ക്ഷേത്രാന്തരീക്ഷത്തിലെ നന്മ തിന്മകൾ ക്ഷേത്രാന്തരീക്ഷത്തെയും അതുപോലെ അവിടുത്തെ എനർജിയെയും സ്വാധീനിക്കുന്നുണ്ടാവും അപ്പം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ക്ഷേത്രത്തിനകത്ത് നെഗറ്റീവ് ഉണ്ടാവരുത് നമ്മളിലും നെഗറ്റീവ് ഉണ്ടാകരുത് കൊടുക്കുന്ന വസ്തുവിൽ നെഗറ്റീവ് ഉണ്ടാകരുത് വാങ്ങിക്കുന്ന പാത്രത്തിലും നെഗറ്റീവ് ഉണ്ടാകരുത് ഉണ്ടായാൽ ആ ദ്രവ്യത്തിന് ഒരു പ്രയോജനവുമില്ലാതെ വരും അത് നിഷ്പ്രയോജനമായി നമുക്ക് കളയേണ്ടി വരും അപ്പോൾ പൗരാണിക ആരാധനാക്രമം എന്ന് പറയുന്നത് ഈ പഞ്ചശുദ്ധിയോടുകൂടി ക്ഷേത്രത്തിനകത്ത് നാം നടത്തുന്ന ആരാധനാക്രമമാണ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ആരാധന എന്താ വളരെ എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് സൈക്കിളിൽ പോയി അമ്പലത്തിൽ ഒരു പ്രദക്ഷിണം വെച്ച് തൊഴുതു വരാൻ സാധിക്കും അല്ലെങ്കിൽ റൂട്ടിൽ വെച്ച് തന്നെ അവിടെ ഇറങ്ങിയിട്ട് തൊഴുതു വരാൻ സാധിക്കും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സമൂഹ പ്രാർത്ഥനകളല്ല വ്യക്തി ഏകമായിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ് കൂട്ടപ്രാർത്ഥനയല്ല ഭാരതീയ പ്രാർത്ഥന കൂട്ടഭജനയാകാം അത് ആ സംഗീതത്തിൻ്റെ എഫക്റ്റ് പ്രാർത്ഥന പ്രകർഷേണ യത് അർത്ഥയതി തത് പ്രാർത്ഥന ചൈതന്യവത്തായിട്ട് നാം എന്താണോ ചോദിക്കുന്നത് അഭ്യർത്ഥിക്കുന്നത് അതാണ് പ്രാർത്ഥന അപ്പം നാം വ്യക്തിപരമായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് ആ പ്രാർത്ഥനയ്ക്ക് ഒരു തരത്തിൽ എഫക്റ്റ് വളരെ കൂടുതലാണ് മറ്റു ചില എഫക്റ്റുകൾ കുറവായിരിക്കും ആ മറ്റു ചില എഫക്റ്റുകൾ കൂടി ലഭിക്കാൻ സാമൂഹിക ബന്ധം ക്രൗഡ് സൈക്കോളജിയിൽ ഗ്രൂപ്പ് സൈക്കോളജിയിൽ ലഭിക്കാൻ ഒരുമിച്ചുള്ള ഭജന ഒരുമിച്ചുള്ള കീർത്തനാലാപനം ഒരുമിച്ചുള്ള നമ്മുടെ സഹസ്രനാമ ജപം ഇതെല്ലാം കൊണ്ട് നമുക്ക് സാധിക്കും അപ്പം രണ്ട് തരം എഫക്റ്റും നമുക്ക് ലഭ്യമാക്കാൻ പൗരാണിക ആരാധനയിൽ സംവിധാനമുണ്ട് ആ പൗരാണിക ആരാധന ഭാരതീയ ഈശ്വര സങ്കല്പത്തിൽ ഇന്നത്തെ കാലത്ത് വളരെ ഏറെ പ്രയോജനമുള്ളതാണ് എന്തുകൊണ്ടാണ് ഏറെ പ്രയോജനമെന്ന് പറയുന്നത് ക്ഷേത്ര ആരാധന മാനസികമായി അത് നമ്മളെ സ്വാധീനിക്കുന്നു ശാരീരികമായി സ്വാധീനിക്കുന്നു കുടുംബപരമായി സ്വാധീനിക്കുന്നു സാമൂഹികമായി സ്വാധീനിക്കുന്നു രാഷ്ട്രപരമായിട്ട് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ക്ഷേത്ര ആരാധന psychological physiological family based sociological and national integration based benefit ഉള്ളതാണ് ഇനി നമുക്ക് പൗരാണിക ഈശ്വര സങ്കല്പത്തിലേക്ക് കടന്ന് ഒരു രണ്ട് ക്ലാസ്സിൽ കൂടി കഴിയുമ്പോൾ ഭാരതീയ ഈശ്വര സങ്കല്പം പൂർണ്ണമാകും അതിനുശേഷം നമുക്ക് ഭാരതീയ ഗ്രന്ഥത്തിലൂടെ പോകണം എന്നിട്ട് ഭാരതീയ ശാസ്ത്ര സാങ്കേതിക പൈതൃകത്തിലൂടെ പോകണം നിങ്ങൾക്ക് ഈ വിഷയങ്ങളെല്ലാം അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ Indian Institute of Scientific Heritage ഇതിൻ്റെ publications cassette C D V C D ഇതെല്ലാം ഇറക്കിയിട്ടുണ്ട് ഒന്നിനും കോപ്പിറൈറ്റ് ഇല്ല നിങ്ങൾ എത്രത്തോളം എടുത്ത് ഓരോരുത്തർക്കും ഇത് എത്തിക്കാൻ സാധിക്കുമോ അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ ഷഷ്ടിയബ്ദപൂർത്തി ആഘോഷിക്കുന്ന വേളയിൽ പത്ത് കോടി ജനങ്ങളിലേക്കെങ്കിലും ഈ സന്ദേശം എത്തിക്കാനുള്ള ഒരു മഹായജ്ഞത്തിൽ എ സി വി എന്ന ചാനൽ നമുക്ക് തരുന്ന വലിയൊരു അനുഗ്രഹമാണ് ഇത് എല്ലാവരുടെ അടുത്തും ഈ സന്ദേശം എത്തുമ്പോൾ അവർക്ക് ആത്മാഭിമാനമുണ്ടാകുന്നു അവർക്ക് തല ഉയർത്തി ഭാരതീയനാണെന്ന് പറയാൻ സാധിക്കുന്നു ഇന്നത്തെ ജീവിതത്തിൽ പ്രയോജനപ്രദമായി അതുപയോഗിച്ച് മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും നന്മ നിറഞ്ഞ രീതിയിൽ അത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നു സാധിക്കണം നിങ്ങൾക്കും അപ്രകാരം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രഭാഷണം നിർത്തുന്നു സന്ദേശം നിർത്തുന്നു നിങ്ങൾക്ക് എൻ്റെ പ്രണാമം നമസ്കാരം